കഴിഞ്ഞ ക്ലാസ്സിൽ നാം പിതൃകർമ്മത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് കേട്ടത് നമ്മളുടെ മാതാപിതാക്കളോട് മക്കൾ പുലർത്തേണ്ടതായ ആചാരാധിഷ്ഠിതമായ ബന്ധം അതാണ് ഭാരതത്തെ ഭാരതമാക്കി മാറ്റിയത് മറ്റൊരർത്ഥത്തിൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർത്തിയത് ഇപ്രകാരമുള്ള ആചാരങ്ങളാണ് ഇനി പിതൃകർമ്മത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലേക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒന്ന് നാം എന്നും ഓർക്കുക പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പ്രകൃത്യാലുള്ള ബന്ധമാണ് മാതൃപിതൃ പുത്രബന്ധം നമുക്ക് നമുക്കിഷ്ടമുള്ള അച്ഛനെയും അമ്മയെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അച്ഛനമ്മമാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പുത്രന്മാരെയോ പുത്രിയെയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അതായത് ഏറ്റവും ദൃഢമായ പ്രകൃത്യാലുള്ള ബന്ധമാണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതേ സമയത്ത് മനുഷ്യനിർമ്മിതമായ ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം അതായത് എനിക്കിഷ്ടമുള്ള ഭാര്യയെയോ ഭർത്താവിനെയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അപ്പം മനുഷ്യനിർമ്മിതമായ ഈ ബന്ധം ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രകൃത്യാലുള്ള ബന്ധത്തിൻ്റെ അത്ര തന്നെ ദൃഢമായിരിക്കണം എന്ന് കരുതിയാണ് ഭാര്യാഭർത്തൃബന്ധത്തിന് ഭാരതത്തിൽ അത്രയുമധികം പവിത്രത കൊടുത്തിരിക്കുന്നത് ഭാരതത്തിൽ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന വധുവിനോട് വരൻ അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്ന ഒരു മന്ത്രമുണ്ട് വേദങ്ങളിലുള്ള മന്ത്രം സംരാജ്ഞി ഭവ സംരാജ്ഞി ശ്വശ്രുവി ഭവ ശ്വശ്രുവാൻ ഭവ സംരാജ്ഞി നനാന്തരീ ഭവ സംരാജ്ഞി അല്ലയോ വധുവേ നീ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്രാജ്ഞിയായിട്ട് ക്വീനായിട്ട് കയറി വരിക നീ എൻ്റെ അച്ഛനമ്മമാർക്കും സമ്രാജ്ഞിയായിരിക്കണം എൻ്റെ സഹോദരീ സഹോദരന്മാർക്കും നീ സമ്രാജ്ഞിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വരിക എന്ന വരികളോടുകൂടിയാണ് കൂടിയാണ് ഭാര്യയെ വിവാഹം കഴിഞ്ഞ ഉടനെ വരൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആനയിക്കുന്നത് ഈ ഒരു ബന്ധം തുടങ്ങുന്നത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കന്യാദാനത്തിലൂടെയാണ് എവിടെയോ ജനിച്ചു വളർന്ന പുരുഷൻ മറ്റെവിടെയോ ജനിച്ചു വളർന്ന സ്ത്രീ ഇവർ അഞ്ച് തരത്തിലാണ് ഭാരതത്തിൽ വിവാഹം കഴിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം എങ്ങനെയാ അഞ്ച് തരത്തിൽ വിവാഹം കഴിക്കാം താലി കെട്ടി മാലയിട്ട് വലത്തെ കൈ വലത്തെ കൈ ചേർത്ത് പിടിച്ച് പാണിഗ്രഹണം ചെയ്ത് മോതിരം മാറി പുടവ കൊടുത്ത് അഞ്ച് തരത്തിലാണ് വിവാഹം കഴിക്കുക ഇതിലേതെങ്കിലും ഒരു തരത്തിലുള്ള വിവാഹം മതി യഥാർത്ഥ വിവാഹത്തിന് ഞാനാണ് അവളെ താലി കെട്ടിയത് എന്ന് പറഞ്ഞാൽ താലി കെട്ട് മാത്രം മതി അല്ലെങ്കിൽ ഞാൻ അവളെ മാലയിട്ട് സ്വീകരിച്ചു അവൾ എന്നെ മാലയിട്ട് സ്വീകരിച്ചു സ്വയംവരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു സ്ത്രീ ഭർത്താവിനെ സ്വയം വരിക്കുന്നു മാലയിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം താലി കെട്ടിയാൽ മാത്രം മതി മാലയിട്ടാൽ മാത്രം മതി വലത്തേ കൈ വലത്തേ കൈ ചേർത്ത് പിടിച്ച് പാണിഗ്രഹണം ചെയ്താൽ അത് മതി ഇതേ സമയത്ത് നിങ്ങൾ നോക്കുക നോർത്ത് ഇന്ത്യയിലേക്ക് എങ്ങാനും നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ പ്രായമായ സ്ത്രീകൾ റോഡ് മുറിച്ച് കടക്കാൻ റോഡ് ക്രോസ് ചെയ്ത് കടക്കാൻ അവർക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല ധാരാളം വാഹനങ്ങളുണ്ടെങ്കിൽ അവർ അപ്പുറത്തുള്ള ഏതെങ്കിലും പുരുഷന്മാരോട് പറയും ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി സഹായിക്കാൻ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൈയൊന്ന് നീട്ടി നോക്കുക അവരൊരിക്കലും അവരുടെ വലത്തെ കൈയോ ഇടത്തെ കൈയോ നിങ്ങൾക്ക് നീട്ടില്ല പകരം അവർ അവരുടെ മുട്ടായിരിക്കും നിങ്ങൾക്ക് നീട്ടുക ഇവിടെ പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്താ അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും അവരുടെ വലത്തെ കയ്യ് മറ്റൊരാളുടെ വലത്തെ കൈയിലേക്കോ ഇടത്തെ കൈയിലേക്കോ കൊടുക്കില്ല അത് കൊടുത്താൽ അതിൻ്റെ അർത്ഥം പാണിഗ്രഹണം വിവാഹം എന്ന് തന്നെയാണ് അപ്പോൾ താലി കെട്ടി മാലയിട്ട് പാണിഗ്രഹണം ചെയ്ത് മോതിരം മാറി പുടവ കൊടുത്ത് നാം അനുഷ്ഠിക്കുന്ന കർമ്മത്തിന് ഒരു ലക്ഷ്യമുണ്ട് പ്രാണ അപാന വ്യാന ഉദാന സമാന ഏവച പഞ്ചപ്രാണനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാചാരമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഭാര്യാഭർത്തൃബന്ധത്തിൽ പഞ്ചപ്രാണനെ തമ്മിൽ ഒരുമിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് ശരീരം ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ആത്മാവ് ആക്കി മാറ്റുക എന്ന് തന്നെയാണ് ആ കർമ്മം നമ്മൾ നിർവഹിക്കുന്നത് അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ് ചിലപ്പോൾ പണ്ടുള്ളവർ പരസ്പരം വഴക്കിടുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടുമ്പോൾ ഭർത്താവ് പറയും ഞാൻ നിന്നെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചതാണ് നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയും ഈ അഗ്നിസാക്ഷി എന്ന വാക്കിന് ഒരു ഗഹനമായ സന്ദേശമുണ്ട് എന്താ അതിൻ്റെ അർത്ഥം വിവാഹ സമയത്ത് അന്നുണ്ടായിരുന്ന ആരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ജീവിച്ചിരിപ്പില്ലെങ്കിലും അവര് സാക്ഷിയായി വിവാഹത്തിനുണ്ടായിരുന്നു എങ്കിലും ഏറ്റവും ഉജ്ജ്വലമായ പ്രപഞ്ച ചൈതന്യത്തെയാണ് ഭാരതീയർ ഈ വിവാഹബന്ധത്തിന് സാക്ഷിയായി വിളിച്ചു കൊണ്ടുവന്നത് ഏതിനെയാണ് അഗ്നിയെയാണ് നമസ്തേ അഗ്നി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മവദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി ഹേ അഗ്നിദേവ നീയാണ് പ്രത്യക്ഷമായ ബ്രഹ്മചൈതന്യം ആ പ്രത്യക്ഷമായ ബ്രഹ്മചൈതന്യമായ അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ് വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വധു വരൻ്റെ കഴുത്തിൽ മാലയിടുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയെ ആധാരമാക്കി നാം ഇഷ്ടാനുസരണം ആരംഭിക്കുന്ന ദൃഢമായ ഒരു ബന്ധത്തിന് സാക്ഷി നിൽക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നാണ് അതിൻ്റെ സന്ദേശം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ബന്ധത്തിന് അയച്ചിലുണ്ടാകരുത് ആ ബന്ധം തകരരുത് മരണസമയത്ത് ഭാര്യയോ ഭർത്താവോ ആര് ആദ്യം മരിച്ചാലും ഭാര്യയുടെ നെറ്റിയിലുള്ള കുങ്കുമത്തിൻ്റെ പൊട്ട് മായ്ച്ചു കളയുമ്പോൾ ഏത് അഗ്നിയുടെ സാക്ഷിയായിട്ടാണോ വിവാഹം കഴിച്ചത് അതേ അഗ്നിയെ വീണ്ടും കൊണ്ടുവന്ന് ഒരു കലത്തിൽ കുടത്തിലിട്ട് പുക വരുന്ന വിധത്തിൽ ഊതിയിട്ട് ആളി കത്തിച്ച് ഭാര്യയുടെ കഴുത്തിലുള്ള താലി ഒട്ടിച്ച് അതിൽ നിന്നൊരു കഷ്ണം സ്വർണമെടുത്ത് ഈ അഗ്നിയിലേക്കിടുമ്പോൾ പറയാറുണ്ട് അങ്ങയെ സാക്ഷി നിർത്തി ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആരംഭിച്ച കുടുംബജീവിതം ഇന്നുവരെ വളരെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചു അങ്ങ് സാക്ഷി നിന്നതിന് ഇത്രയും കാലം ഞങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കിയതിന് നന്ദിയുണ്ട് ഹേ അഗ്നിദേവ അതിന് ദക്ഷിണയായിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലിമാലയിൽ നിന്ന് ഒരു കഷ്ണം സ്വർണമെടുത്ത് അങ്ങയ്ക്ക് ഞാനിതാ അർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഭർത്താവാണ് മരിച്ചതെങ്കിൽ ആ ഭർത്താവിൻ്റെ സമീപത്തിരിക്കുന്ന ഭാര്യ ഭാര്യയാണ് മരിച്ചതെങ്കിൽ അവരുടെ സമീപത്തിരിക്കുന്ന ഭർത്താവ് കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ഇത് കാണുകയാണ് അവരെന്തിനാ ഇത് കാണുന്നത് അവർക്കും ഓർമ്മിക്കാൻ ഒരവസരം എൻ്റെ ബന്ധുവായ ആ വ്യക്തിയുടെ ഭാര്യ ഇന്ന് മരിച്ചു ശവശരീരമാണ് മുമ്പിലിരിക്കുന്നത് അതല്ലെങ്കിൽ എൻ്റെ ബന്ധുവായ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു അവർ ആ ശവശരീരത്തിൻ്റെ മുമ്പിലിരിക്കുകയാണ് ഓർമ്മിക്കാൻ സാധിക്കണം ഒരിക്കൽ നമ്മളുടെ കുടുംബജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന ദിവസം വരും അന്ന് വരെ കഴിയുന്നത്രയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ചൈതന്യത്തോടു കൂടിയും ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് മരിച്ച വീട്ടിൽ നടക്കുന്നത് എന്തിനാ ഇത് ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും നമുക്കുള്ള സുഖങ്ങളും സൗകര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം വഴക്കിടുകയും കുടുംബത്തിനകത്ത് ഛിദ്രമായ ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു പലപ്പോഴും വാക്കുകളും പലപ്പോഴും പ്രവൃത്തികളുമെല്ലാം ഡൈവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തുമ്പോൾ ഈ മരണത്തിൻ്റെ ചടങ്ങുകൾക്ക് ദൃഷ്ടിഗോചരമാകുന്ന ഒരു സന്ദേശമുണ്ട് ആരുടെ മരണമാണ് ആദ്യം നടക്കുന്നത് എന്നറിഞ്ഞുകൂടാ ഒരിക്കൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണാൻ സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ദുഃഖത്തിൻ്റെ ചടങ്ങ് കൺമുമ്പിൽ കാണുമ്പോൾ അവനവൻ ഓർമ്മിക്കുകയാണ് മരണവൈരാഗ്യം ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്ന ഒരനുഭൂതി നെഗറ്റീവ് അനുഭവത്തിൻ്റെ തലത്തിലൂടെ നാം കടന്നു പോകുന്നു ഓർമ്മിക്കുക ഈ മരണാനന്തര ചടങ്ങുകളും അതേപോലെ തന്നെ ഇപ്പുറത്ത് താലി കെട്ടി മാലയിട്ട് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഉണ്ടായതും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യബന്ധം ആരംഭിക്കുന്ന വിവാഹത്തിൻ്റെ ആചാരങ്ങൾ ആ ബന്ധം അവസാനിക്കുന്ന മരണത്തിൻ്റെ ആചാരങ്ങൾ ഇതിൽ രണ്ടിലും ലക്ഷ്യമിടുന്നത് ഉജ്ജ്വലമായ കുടുംബബന്ധം തന്നെ ഗൃഹ്യസൂത്രം എന്ന ഗ്രന്ഥത്തിൽ ഭർത്താവ് ഏത് കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിലും ഇടത് സൈഡിൽ ഭാര്യ ഇരിക്കണം ഭാര്യ ഇല്ലാതെ ഭർത്താവിന് ഒരു കർമ്മവും നിർവഹിക്കാൻ സാധ്യമല്ല എന്താ അതിൻ്റെ അർത്ഥം ഏത് കർമ്മത്തിലും ഭാര്യ ഭർത്തൃബന്ധം വേണം എന്ന് തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ചിത്രം നോക്കിയിട്ടുണ്ടോ അതിൽ ലക്ഷ്മി എപ്പോഴും ഉണ്ടായിരിക്കും ശിവൻ്റെ ചിത്രം നോക്കിയിട്ടുണ്ടോ അതിൽ പാർവതി എപ്പോഴും ഉണ്ടായിരിക്കും അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷനാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിൽ വിവരിക്കാൻ സാധിക്കും ശിവ കുടുംബത്തിലൂടെ വിവരിക്കാൻ സാധിക്കും ശിവ കുടുംബം എന്ന് പറയുന്നത് ശിവന്റെ വാഹനം കാള ഭാര്യയായ പാർവതിയുടെ വാഹനം പുലി അല്ലെങ്കിൽ സിംഹം മകൻ എന്ന് പറയുന്ന ഗണപതിയുടെ വാഹനം എലി മറ്റേ മകൻ എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ്റെ വാഹനം മയില് മയിലും എലിയും തമ്മിൽ ചേരില്ല എലിയെ മയിൽ പിടിക്കും ശിവൻ്റെ കഴുത്തിലുള്ള പാമ്പും മയിലും തമ്മിൽ ചേരില്ല കാരണം പാമ്പിനെ മയിൽ പിടിക്കും കാളയും പുലിയും തമ്മിൽ ചേരില്ല കാരണം കാളയെ പുലി പിടിക്കും ഇതെല്ലാമായിട്ടും ഭാര്യ ഭർത്തൃ മക്കളുടെ ബന്ധം എത്ര ശാന്തമായിട്ട് പോകുന്നു അവരവരുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ അവനവനുമായി ബന്ധപ്പെട്ടവയെല്ലാം വിപരീതമായിരുന്നിട്ട് പോലും ആ കുടുംബത്തിനകത്തെ ബന്ധം എത്ര ദൃഢമായിട്ടാണ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ശിവ ആരാധന തന്നെ നാം നടത്താറുള്ളത് വീണ്ടും ഞാൻ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരികയാണ് ഭർത്താവിന് ഏതെല്ലാം കർമ്മങ്ങൾ നടത്തണമെങ്കിലും ഭാര്യ ഒന്നുകിൽ തുളസി കൊടുക്കണം അതല്ലെങ്കിൽ സ്പൂണിൽ ജലം തീർത്ഥം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കർമ്മങ്ങൾ നടത്താൻ അതുപോലെ പൂജാകർമ്മങ്ങൾ നടത്തുമ്പോൾ ആ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുമ്പോഴും കാശ് കയ്യിൽ തരേണ്ടത് ഭാര്യയാണ് കൊടുക്കേണ്ടത് ഭർത്താവാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ അതിൻ്റെ ജന്മദിനത്തിന് ഭാര്യയാണ് അമ്പലത്തിൽ വഴിപാട് കൊടുക്കേണ്ടത് ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവാണ് അമ്പലത്തിൽ വഴിപാട് കൊടുക്കേണ്ടത് പരസ്പരം ഭാവയന്ത എന്ന് പറയുന്ന ആ ബന്ധം എത്ര ദൃഢമായി നിൽക്കുന്നു എന്ന് നോക്കുക ഒരു വീട് പണിയാണെങ്കിൽ ആ വീടിന് തറക്കല്ലിടേണ്ടത് ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ടാണ് ഭർത്താവിൻ്റെ നക്ഷത്രം നോക്കിയിട്ടല്ല ഭാര്യയുടെ നക്ഷത്രത്തിൻ്റെ മൂന്ന് എട്ട് ഇരുപത്തിരണ്ട് വരുന്ന നക്ഷത്രങ്ങളിൽ തറക്കല്ലിടാൻ പാടില്ല കട്ടിള വയ്ക്കാൻ പാടില്ല വീടിന് ഹൗസ് വാമിംഗ് സെറിമണി പാല് കാച്ചാൻ പാടില്ല ഭാര്യയുടെ നക്ഷത്രവുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു ചടങ്ങാണ് ഗൃഹനിർമ്മാണം എന്ന് പറയുന്നത് എന്താ കാരണം ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭാര്യയിലൂടെ ഉണ്ടാകേണ്ടതാണ് ഒരു ഗൃഹത്തിൻ്റെ ലക്ഷ്മി ഗൃഹലക്ഷ്മി എന്ന് പറയുന്നത് ഭാര്യയാണ് ഞാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിന് പകരം പണ്ടൊരു വാക്ക് പറയാറുണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളക്ക് കത്തിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു അതിൻ്റെ അർത്ഥം എന്താണ് വീട്ടിനകത്ത് വിളക്ക് കത്തിച്ച് ഐശ്വര്യപൂർണമായ കുടുംബാന്തരീക്ഷമുണ്ടാക്കുകയാണ് ഒരു ഭാര്യയുടെ ഉജ്ജ്വലമായ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഭാരതീയ ആചാരത്തിൽ ദമ്പതി പൂജ എന്നൊരു സങ്കല്പമുണ്ട് ഭാര്യയെയും ഭർത്താവിനെയും ഒരുമിച്ച് ഒരാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രണ്ടു പേർക്കും ഓരോ ദക്ഷിണ കൊടുത്ത് ഒരാൾക്ക് പൂ കൊടുത്ത് അയാളുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് അയാൾക്കൊരു മാല കൊടുത്ത് അയാൾക്ക് വള കൊടുത്ത് അയാൾക്ക് ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ കൊടുത്ത് ഭാര്യയ്ക്ക് സാരിയും ഭർത്താവിനൊരു വസ്ത്രവും കൊടുത്ത് അവരിൽ നിന്ന് അനുഗ്രഹം ഇങ്ങോട്ട് വാങ്ങിക്കാം എന്താ അതിൻ്റെ അർത്ഥം ഭാര്യയും ഭർത്താവും ചേർന്ന് എന്നുമെന്നും ജീവിക്കേണ്ടതാണ് എന്ന ബോധം മറ്റുള്ളവർ അംഗീകരിക്കാൻ വേണ്ടി അവർ ഈ ദമ്പതിമാരെ വിളിച്ചു വരുത്തി നടത്തുന്ന പൂജയ്ക്കാണ് ദമ്പതി പൂജ എന്ന് പറയുന്നത് അത്ഭുതകരമായ വസ്തുത ഇത് ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഈശ്വര സങ്കല്പത്തിൽ പോലും ഭാര്യാഭർത്തൃബന്ധം മറ്റൊരു മതത്തിലും ഈശ്വര സങ്കല്പത്തിൽ ഭാര്യാഭർത്തൃബന്ധമില്ല ഭാരതത്തിൽ നോക്കിയാൽ ലക്ഷ്മിയും നാരായണനും മഹാവിഷ്ണുവും പാർവതിയും ശിവനും സരസ്വതിയും ബ്രഹ്മാവും വളരെ വ്യക്തമായിട്ട് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മഹത്വം ഭാരതീയ ആചാരങ്ങളിൽ വിചാരങ്ങളിൽ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മളുടെ ആചാരങ്ങൾക്ക് ഒരു ഉജ്ജ്വലമായ കുടുംബ ബന്ധത്തിൻ്റെ സന്ദേശം നൽകാൻ സാധിക്കുമെന്നർത്ഥം മറ്റൊന്നുകൂടി പതിവുണ്ട് നമ്മുടെ മക്കൾ പലപ്പോഴും ആ മക്കൾക്ക് അവരുടെ അച്ഛനമ്മമാരുടെ വിവാഹം ഒന്നുകൂടി കാണണം എന്ന് തോന്നിയെന്ന് വിചാരിക്കുക ഞാൻ പലപ്പോഴും എന്ന വാക്ക് പറഞ്ഞത് പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട് എങ്ങനെയായിരിക്കും അച്ഛനും അമ്മയും വിവാഹം കഴിച്ചത് അത് കാണിക്കാൻ വേണ്ടി അമ്മയുടെയോ അച്ഛൻ്റെയോ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവർ താലി കെട്ടി മാലയിട്ട് പുടവ കൊടുത്ത് അന്ന് മോതിരം മാറാറില്ല പുടവ കൊടുത്ത് വിവാഹം കഴിക്കാറുണ്ട് എന്തിനു വേണ്ടി മക്കൾക്ക് അവരുടെ അച്ഛനമ്മമാരുടെ വിവാഹം പുനർസന്ദർശനായ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടിയിട്ട് നടത്താറുണ്ട് അതായത് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ അത്രയും ഉജ്ജ്വലമായി ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാരതത്തിൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ ഈ ഭാരതീയമായ ആചാരങ്ങളുടെ പ്രത്യേകിച്ചും കുടുംബ ബന്ധത്തിൻ്റെ ആ സന്ദേശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സാധിക്കണം എങ്ങനെ ഒരു ദിവസം കുറഞ്ഞത് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം കുറേ സമയം ചർച്ച ചെയ്യണം ആഹ്ലാദിക്കാൻ ലഭിക്കുന്ന സമയം ആഹ്ലാദിക്കണം രാവിലെ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നടത്തണം സായം സന്ധ്യയിലെ പ്രാർത്ഥന ഒരുമിച്ച് നടത്തണം മക്കളോട് അച്ഛനമ്മമാരെ എന്ന് പറയണം വിശേഷ ദിവസങ്ങളിൽ വിഷുക്കൈനീട്ടം വാങ്ങിക്കുമ്പോൾ ഓണപ്പുടവ വാങ്ങിക്കുമ്പോൾ ജന്മനക്ഷത്രത്തിൻ്റെ ദിവസങ്ങളിൽ അച്ഛനെയും അമ്മയെയും നമസ്കരിക്കണമെന്ന് പറയണം എന്തിനാ നമസ്കരിക്കുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്ന ബന്ധം തോന്നുന്നത് പോലെ ആ അച്ഛനും അമ്മയുമാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മുടെ മക്കളാണിത് ആ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ബോധമുണ്ടാകണം നമ്മളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും അപചയത്തിലൂടെയുള്ള പ്രയോഗങ്ങൾ മക്കളുടെ ജീവിതത്തെ ബാധിക്കും എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനമ്മമാരുടെ പദവിയിലേക്ക് ഉയരുമ്പോൾ അവർ തീരണം ആർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അവർ തീരണം ആ ആരാധനാ മനോഭാവം മക്കളിലുണ്ടാകുമ്പോൾ ഒരു വശത്തുള്ള ബന്ധം ദൃഢമാകുന്നു മക്കളിൽ നിന്ന് അച്ഛനമ്മമാരോടുള്ള ബന്ധം ഈ മക്കൾക്ക് ആരാധിക്കപ്പെടാൻ ബഹുമാനിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി തീരണമെന്ന ഭർത്താക്കന്മാരായ അച്ഛനമ്മമാർക്കുണ്ടാകണം അതുകൊണ്ട് അവർ ഒരു കുങ്കുമപ്പൊട്ട് തൊടുമ്പോൾ ഭാര്യ കുങ്കുമപ്പൊട്ട് തൊടുമ്പോൾ മക്കൾക്ക് മനസ്സിലാകണം അച്ഛൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ കുങ്കുമപ്പൊട്ട് അമ്മ അച്ഛൻ ഒരു ഒരൊറ്റ മനസ്സ് ഒരൊറ്റ ആത്മാവ് രണ്ട് ശരീരമാണെങ്കിലും ഒന്നാണ് എന്ന ബോധം മക്കളിലുണ്ടാക്കാൻ പാകത്തിനായിരിക്കണം നാം ജീവിക്കുന്നത് ഓരോ നിമിഷവും ചിരിക്കാനും സന്തോഷിക്കാനും ദുഃഖമുണ്ടെങ്കിൽ ഒരുമിച്ച് പങ്കുവയ്ക്കാനും സുഖമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കാനും ദാരിദ്ര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് കുടുംബ ബന്ധം ദൃഢമാകുന്നത് എന്നെന്നും ഓർമ്മിക്കുക ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഓരോ ജന്മദിനം ആഘോഷിക്കുമ്പോഴും ഓർമ്മിക്കണം രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുള്ള ആ ജീവിതത്തിൽ ആരാണ് ഈശ്വര ആദ്യം പോകുന്നത് എന്നറിഞ്ഞുകൂടാ ആ പോകുന്നിടത്തോളം കാലം ദൃഢമായൊരു ബന്ധത്തിൽ ഓരോ മിനിറ്റും ആസ്വദിച്ച് ജീവിക്കാനുള്ള ആചാരങ്ങളുടെ സന്ദേശം നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം അതാണ് ഭാരതത്തിലെ കുടുംബ ബന്ധത്തിൻ്റെ പ്രത്യേകത ഭാര്യ വീട്ടിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കോലമിടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകണം എൻ്റെ വീട്ടിലേക്ക് ഐശ്വര്യദേവത കടന്നു വരണം അതിരാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാകണം എൻ്റെ ഭർത്താവിനും മക്കൾക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകണമേ ജഗതീശ്വര എന്ന് അതുപോലെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തീ കത്തിക്കുന്നതിന് മുൻപ് അടുപ്പിൽ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണം ഞാനുണ്ടാക്കാൻ പോകുന്ന ഭക്ഷണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വാദോടുകൂടിയുള്ളതായി തീരേണമേ ജഗതീശ്വര എന്ന് അതിന് സ്ഥാലീപാക യജ്ഞം എന്ന് പറയുന്നു ഉമ്മറപ്പടി വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൊഴുതോടു തൊഴുതുകൊണ്ട് ഭാര്യ പ്രാർത്ഥിക്കണം എൻ്റെ വീട്ടിലേക്ക് ഐശ്വര്യദേവത കടന്നു വരുന്ന ഉമ്മറപ്പടിയിൽ എന്നുമെന്നും ചൈതന്യം നിലനിൽക്കണമേ ജഗതീശ്വര എന്ന് ഓരോ പ്രാർത്ഥനയും കുടുംബാംഗങ്ങൾക്ക് മുഴുവനും വേണ്ടിയായിരിക്കണം എന്ന് ഓർമ്മിക്കുക ഈശ്വരാരാധന മന്ത്ര ആലാപനം മന്ത്രശ്രവണം അതുപോലെ തന്നെ പ്രാർത്ഥന സന്ധ്യയ്ക്കും രാവിലെയുമുള്ള ഒത്തുചേർന്നുള്ള പുരാണ വായനകൾ കർമ്മനിരതമായ ജീവിതം നയിക്കൽ എല്ലാം എത്രത്തോളം ഒരുമിച്ച് സാധിക്കുമോ അത്രത്തോളം ഉജ്ജ്വലമായ രീതിയിൽ നടക്കുമ്പോഴാണ് കുടുംബം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് ആ ദൃഢമായ കുടുംബത്തിലെ ജീവിത ചൈതന്യം അനുഭവിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ ഭാരതീയർ കഴിഞ്ഞ അഞ്ഞൂറിൽ പരം തലമുറകളായിട്ട് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു പുരാതന ഭാരതത്തിൽ ദാമ്പത്യ ജീവിതത്തിന് എത്ര പവിത്രതയുണ്ടായിരുന്നുവോ അത്ര തന്നെ പവിത്രത ഇന്നും ലോകത്തിൽ കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം ഭാരതത്തിൽ കൽക്കട്ടയിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡൈവോഴ്സ് ഉള്ളത് അത് കഴിഞ്ഞ് കേരളത്തിലാണ് ഏതാണ്ട് ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഡൈവോഴ്സ് ആയിരം ദമ്പതിമാരിൽ പതിനെട്ട് പേര് വിവാഹമോചനം നടത്തുന്നു ഈ സംഖ്യ ഇനിയും കുറയ്ക്കാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ ഈ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ ആചാരപൂർണമായ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഡൈവോഴ്സ് റേറ്റ് വിവാഹമോചനം ആത്മഹത്യ കുട്ടികളിലുണ്ടാകുന്ന മാനസികമായ അബ്നോർമാലിറ്റി കുട്ടികളിലുണ്ടാകുന്ന അരക്ഷിതാബോധം അപകർഷതാബോധം അതുപോലെ തന്നെ നിസ്സഹായതാബോധം ഇത് മാറ്റാൻ ഭാര്യാഭർത്തൃബന്ധം പ്ലസ് കുടുംബ ബന്ധം നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് സാധിക്കും മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഭാരതത്തിൽ എന്നും എന്നും നിലനിന്നിരുന്നത് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ജീവിതാനുഭവങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സമഗ്രവും സമ്പൂർണവും സന്തുഷ്ടവും ആനന്ദദായകവും ചാരിതാർത്ഥ്യപൂർണവുമായ ഓരോ ചടങ്ങുകളുടെയും ലക്ഷ്യം ഒരൊറ്റ ജീവിതം ഒരുമിച്ചുള്ള ജീവിതം സഹവർത്തിത്വം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അതിനേക്കാൾ ഉപരി അക്കോമഡേറ്റിംഗ് എന്നാണ് I adjust for everything wrong I accommodate everything അങ്ങനെ ഒരുമിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായി മാർഗനിർദ്ദേശം നൽകിയ ഗൃഹ്യസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്ന ചടങ്ങുകൾ ആയിരക്കണക്കിനുണ്ട് എല്ലാവരും എല്ലാ ചടങ്ങുകളും ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ നാം ചെയ്യുന്ന ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അപ്രകാരമുള്ള ആചാരങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉദ്ദേശവും മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമാക്കാൻ സാധിക്കും സമ്പൂർണ്ണ സമഗ്രമാക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ മാത്രം ജീവിതം സന്തോഷപ്രദമാക്കിയാൽ പോരാ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടി മാർഗനിർദ്ദേശം നൽകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഭാര്യാഭർത്തൃബന്ധം തകരാറിലാണെങ്കിൽ നമ്മളുടെ മക്കളുടെ ഭാര്യാഭർത്തൃബന്ധം ശരിയാകുമെന്ന് ധരിക്കാൻ നമുക്ക് അവകാശമില്ല കാരണം അവർ പഠിക്കുന്നത് അച്ഛനമ്മമാരെ കണ്ടിട്ടാണ് അതുകൊണ്ട് നല്ല നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കുക കുടുംബബന്ധം ദൃഢമായിരിക്കാൻ വേണ്ടി എന്നുമെന്നും പ്രവർത്തിക്കുക വീട്ടിനകത്ത് ചെവി കണ്ണ് നാക്ക് മനസ്സ് പ്രവർത്തി ഇത് നന്മയിലൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആചാരങ്ങളിൽ മനസ്സിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന ആചാരം ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന ആചാരം കുടുംബ ബന്ധം ദൃഢമാക്കാൻ ഉപകരിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് നമസ്കാരം ഭാരതീയ ആചാരങ്ങളെക്കുറിച്ച് അനവധി ഉദാഹരണങ്ങളിലൂടെ അവയുടെ ആത്മീയവും ശാസ്ത്രീയവും സാമൂഹികവും മനഃശാസ്ത്രപരവും ആയ അനവധി വീക്ഷണകോണുകളിലൂടെ നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആചാരങ്ങൾ വിവരിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ സന്ദേശം പറയുകയുണ്ടായി ആചാരാത് ലപദേഹ്യായു ആചാരാത് ധനമക്ഷയം ആചാരാത് ലഭതേ സുപ്രജ ആചാരോ ഹന്ത്യലക്ഷണം ഇതിൽ മൂന്നാമത്തെ വരി ആചാരാത് ലഭതേ സുപ്രജ ഇതിൻ്റെ അർത്ഥം ഇതാണ് സാമൂഹികമായി സുഹൃത്തുക്കളും നല്ലവരുമായ അനവധി വ്യക്തികളുടെ സഹവർത്തിത്വം കൂട്ടുകെട്ട് കമ്പാനിയൻഷിപ്പ് ലഭ്യമാകുന്നതിന് ആചാരങ്ങൾ സഹായിക്കുന്നു ഒരു രാജാവാണെങ്കിൽ തൻ്റെ പ്രജകൾക്ക് നന്മ നിറഞ്ഞ ജീവിതശൈലി വരുത്തുവാനായിട്ട് ഈ ആചാരങ്ങൾ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉപകരിക്കാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ സാമൂഹിക ബന്ധം ദൃഢമാക്കുന്നതിന് ഭാരതത്തിൽ അനവധി തരത്തിലുള്ള ആചാരങ്ങളുണ്ട് ഭാരതീയമായ ഏത് ആഘോഷങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പുറകിൽ ഒരു സാമൂഹിക സന്ദേശമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഓണം ഓണസദ്യ ഓണവുമായി ബന്ധപ്പെട്ട കലോത്സവങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട പ്രൊസഷൻസ് ഇതിലെല്ലാം യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് സന്തോഷിക്കാൻ വേണ്ടിയുള്ള അത് ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാകുന്നത് അനവധി വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ആഹ്ലാദിക്കുന്ന ഒന്നിനെയാണ് ആഘോഷം എന്ന് പറയുന്നത് അപ്പം സാമൂഹിക ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങളുടെ പരമ്പരകൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ കാണാൻ സാധിക്കും നമ്മുടെ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലും രാഷ്ട്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും സാമൂഹിക ബന്ധമൂട്ടി ഉറപ്പിക്കാനുള്ള ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നു സപ്തതി ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ശതാഭിഷേകം ആഘോഷിക്കുന്നു ഈ ആഘോഷങ്ങൾക്കെല്ലാം എന്താ പ്രത്യേകത അനവധി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് ചടങ്ങുകൾ നടത്തി അവരോട് നമ്മളെക്കുറിച്ച് അവർക്കുള്ള ബന്ധം നമുക്ക് അവരോടുള്ള ബന്ധം ഇത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നാം നടത്തുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും വിവാഹത്തിന് ഇത്രയുമധികം വ്യക്തികളെ നാം എന്തിനാ ക്ഷണിക്കുന്നത് ശരിക്ക് നല്ല ഒരു യുക്തിവാദിയുടെ ഭാഷയിൽ ഒന്ന് വിവരിച്ച് നോക്കാം ഒരു വിവാഹത്തിന് പത്ത് അഞ്ഞൂറ് പേരെയോ ആയിരം പേരെയോ ക്ഷണിക്കുന്നതിന് പകരം ആ കാശ് മുഴുവനും പെട്ടിയിലിട്ട് വെച്ച് പൂട്ടിയാൽ പോരെ എന്തിനാ ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരെ ക്ഷണിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിനുത്തരം കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഒരു തരത്തിലും യുക്തിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കില്ല കണ്ടുപിടിക്കാൻ സാധിക്കണമെങ്കിൽ സാമൂഹിക ബന്ധം എന്ന ഒരു കൺസെപ്റ്റ് അതിനകത്ത് ചേർക്കേണ്ടി വരും മറ്റുള്ളവരെ നമ്മുടെ വീട്ടിലേക്കും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്കും പോകുമ്പോൾ പരസ്പരമുള്ള ബന്ധം പരസ്പരമുള്ള ആ സുദീർഘമായിട്ടുള്ള കാലഘട്ടത്തിലെ പരിചയം പുതുക്കാനും ബന്ധം നിലനിർത്താനും ദൃഢമാക്കാനും നമുക്കത് സാധിക്കുന്നു അപ്പോൾ വിവാഹത്തിന് ജനങ്ങളെ ക്ഷണിക്കുന്നത് സാമൂഹിക ബന്ധം നിലനിർത്താൻ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അനവധി വ്യക്തികൾ വന്ന് അവരുടെ അനുശോചനം അറിയിക്കാറുണ്ട് വേണമെങ്കിൽ പറയാം മരിച്ച വ്യക്തിയെ എനിക്കറിയാം അയാൾ മരിച്ചു കഴിഞ്ഞു ഇനി എന്തിനാ അയാളുടെ അടുത്തേക്ക് പോകുന്നത് അയാൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല പക്ഷേ അതിനപ്പുറത്തൊരു സന്ദേശമുണ്ട് മരിച്ച വ്യക്തി ഞാനുമായി ബന്ധപ്പെട്ട ആളാണ് എനിക്ക് സ്നേഹ ബഹുമാനാദികൾ ഉള്ള ഒരു വ്യക്തിയാണ് ആ വീട്ടിൽ ഈ ദുഃഖസമയത്ത് ഞാൻ എത്തുമ്പോൾ സാമൂഹിക ബന്ധം ആ കുടുംബവുമായിട്ട് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ സമൂഹവുമായിട്ടുള്ള ബന്ധമുറപ്പിക്കാൻ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ സഹായിക്കുന്നത് പോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളും സഹായിക്കും ചില പ്രത്യേക ദിവസങ്ങൾ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രങ്ങളിലും ഭഗവതി ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പ്രത്യേകതയുണ്ട് ധാരാളം വ്യക്തികൾ അവിടെ വരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരസ്പരം കണ്ടുമുട്ടുന്നു ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ നമസ്തേ പറയുകയോ ചെയ്യുന്നു അവരുടെ പരിചയം പുതുക്കുന്നു പണ്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ പങ്കിടുന്നു അവർക്കുള്ള വിഷമങ്ങൾ പങ്കിടുന്നു ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ വിശേഷ ദിവസങ്ങളിൽ ആത്മീയമായ ബന്ധം നാം ഉയർത്തുന്നതോടൊപ്പം അവിടെ വരുന്ന വ്യക്തികളുമായുള്ള ബന്ധം ഈ ആചാരത്തിലൂടെ ദൃഢമാക്കാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്ത ചൈതന്യം ചേതന നന്മ ഇതെല്ലാം ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യം പൊട്ടി ഒലിച്ചു പോകുന്നത് ഉത്സവം സവം സവം നിറഞ്ഞു നിൽക്കുക ഓവർഫ്ലോ ചെയ്യുക ധാരാളമായിട്ടുണ്ടാവുക അപ്പോൾ ഉത്സവ ദിവസം എല്ലാവരും അവിടെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു പരസ്പരം ബന്ധം കൈമാറുന്നു പലരും പണ്ട് കണ്ടവരും ജീവിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടത്തിൽ അറിഞ്ഞവരും കേട്ടവരുമായിട്ടുള്ളവർ ബന്ധം പുലർത്തുന്നു കലാപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വത്തിന് കലയുടെ വളർച്ചയ്ക്ക് കായികമായ കാര്യങ്ങളുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം സഹായിക്കുന്നു മറ്റൊരർത്ഥത്തിൽ സാമൂഹികമായ ബന്ധം ദൃഢമാക്കുന്നതിന് ക്ഷേത്രത്തിലെ കലാപരമായ കായികപരമായ ഭക്തിപരമായ സാമൂഹികമായ ഒത്തുചേരലുകൾ നമ്മളെ സഹായിക്കുന്നു അത് മാത്രമല്ല ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് പോലെ ചെറിയ ചെറിയ ടൈനി ഇൻഡസ്ട്രീസ് കുടിൽ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കളിക്കോപ്പുകൾ മുതൽക്ക് അനവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വ്യാവസായികമായ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിനും ഉപകരിക്കുന്ന ഒരു ഉജ്ജ്വലമായ ചടങ്ങ് കൂടിയാക്കി നമുക്ക് ക്ഷേത്ര ഉത്സവങ്ങളെ മാറ്റാൻ സാധിച്ചു ഇത് സാമൂഹിക ബന്ധത്തിനുള്ള ആചാരം ഇനി നോക്കുക ജന്മാഷ്ടമി ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലേക്ക് വൃന്ദാവനത്തിലേക്ക് മധുരയിലേക്ക് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ചരിത്ര ഭാഗങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ അവിടേക്കെല്ലാം നാം തീർത്ഥയാത്ര നടത്തുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നാം ഒരുമിച്ച് ചേരുന്നു ആ സഹവർത്തിത്വത്തിന് സാമൂഹിക ആചാരങ്ങൾ ഒത്തിരിയധികം സഹായിക്കും ഭാരതം എന്ന രാഷ്ട്രത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള വൈവിധ്യമായ വീക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വിവിധതാമേം ഏകത എന്തെല്ലാം വ്യത്യാസമുണ്ട് ആ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐക്യമുണ്ട് ആ ഐക്യത്തിന് കാരണം നവരാത്രി ദിവസങ്ങളിലെ ആചാരങ്ങൾ ഹോളി ദിവസങ്ങളിലെ ആചാരങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകുമ്പോൾ നാം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളിൽ സാമൂഹിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായ സഹവർത്തിത്വങ്ങൾക്ക് നിദാനമായ ആചാരങ്ങൾ അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക കുംഭമേള എന്ന് പറഞ്ഞ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരാഘോഷം നോർത്ത് ഇന്ത്യയിൽ ഗംഗാതീരത്തുണ്ട് അർദ്ധകുംഭമേള എന്ന് പറഞ്ഞ ആഘോഷവുമുണ്ട് ഏതാണ്ട് ഒന്നേകാൽ കോടി ജനങ്ങൾ അവിടെ വരാറുണ്ട് ഏറ്റവും അത്ഭുതം തോന്നിയിരിക്കുന്നത് ഒരൊറ്റ പോലീസുകാരനും അവിടെ ഡ്യൂട്ടി ഇല്ല ഇപ്പോൾ ഒന്ന് രണ്ട് ബറ്റാലിയൻ പോലീസുകാരുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പണ്ട് അവിടെ പോലീസിൻ്റെ ആവശ്യമേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് സ്വയം ഒരു പ്രത്യേക രീതിയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് കോടിക്കണക്കിന് ജനത ഗംഗാതീരത്ത് വന്ന് ഗംഗാജലത്തെ പൂജിച്ച് ഗംഗാമയ്യാക്കി പൂജാകർത്തെ എന്നാ പറയുക ഗംഗാമാതാവിൻ്റെ പൂജ കഴിച്ച് നമ്മൾ ഒരുമിച്ചുള്ള സഹോദരീ സഹോദരന്മാരാണ് എന്ന് പരസ്പരം സന്തോഷത്തോടു കൂടിയും സഹായത്തോടു കൂടിയും സഹവർത്തിത്വം ചെയ്ത് അവിടെ ഈ സ്നാനം ചെയ്ത് തിരിച്ചു വരുന്നു കന്യാകുമാരിയിൽ നിന്നുള്ളവരും ത്രിപുരയിലും നാഗാലാൻഡിൽ നിന്നുമുള്ളവരും ഗുജറാത്തിലും ആന്ധ്രയിൽ നിന്നും കാശ്മീരിൽ നിന്നുള്ളവരും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും താമസിക്കുന്നവരും ഹിന്ദുക്കളായവർ ഭാരതീയരായവർ ഇവിടെ കുംഭമേളയ്ക്ക് കുളിക്കാനായിട്ട് വരാറുണ്ട് അതിനേക്കാൾ അത്ഭുതം തോന്നിയിരിക്കുന്നത് നഗ്നരായ സന്യാസികൾ മുതൽ ഷൂസും ടൈയും കെട്ടിയ അത്യന്താധുനിക ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവിടെ വരുമ്പോഴും ഒരു തരത്തിലും ഒരപചയമോ അല്ലെങ്കിൽ ഒരു അശ്രദ്ധയുണ്ടാക്കുന്ന സംഭവങ്ങളോ അവിടെ നടക്കാറില്ല ഇതിൻ്റെ ലക്ഷ്യമെന്താണ് ഭാരതീയര് ഭാരതത്തിലുള്ളവർ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലുള്ളവരാണെങ്കിലും അവർ ഒത്തുചേരുമ്പോൾ ആ സാമൂഹിക ബന്ധത്തിന് മഹത്വം പകരാനുള്ള ഒരു ഉജ്ജ്വലമായ ആചാരങ്ങളുടെ ശൃംഖല നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പണ്ട് കൈലാസത്തിലേക്ക് പോയിരുന്നത് മാനസരോവരിലേക്ക് പോയിരുന്നത് ഹരിദ്വാറിലേക്കും ഋഷികേശിലേക്കുമെല്ലാം പോയിരുന്നത് ഗംഗോത്രിയിലേക്കും യമുനോത്രിയിലേക്കും എല്ലാം പോയിരുന്നത് നൂറുകണക്കിന് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാണ് വൻ പർവ്വതങ്ങളുടെ മുകളിലേക്കുള്ള യാത്ര ദുസ്സഹമാണെങ്കിലും അത് ഏറ്റവും സന്തോഷപ്രദമാക്കി തീർക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് ഓരോ ആചാരവും അനുഷ്ഠിക്കുന്നത് ഒരുമിച്ചായതുകൊണ്ട് ആ സാമൂഹിക ബന്ധത്തിന് അത് കാരണമായി തീരും ഭാരതത്തിൽ ഏത് വയലേലകളിൽ പോയാലും വയലിൽ കറ്റകൾ കൊയ്യുന്നത് വിത്ത് വിതയ്ക്കുന്നത് കളകൾ പറിക്കുന്നത് ഇതിനെല്ലാത്തിനും ഒരു പാട്ടുണ്ട് കർഷകൻ്റെ പാട്ടം അതുപോലെ മുക്കുവന്മാർ വള്ളം തുളയും തുഴയുമ്പോൾ അതിനും ഒരു പാട്ടുണ്ട് എന്തിനാ കൃഷിക്കാരിങ്ങനെ ഒരു പാട്ട് പാടുന്നത് ഒരേ രാഗത്തിൽ ഒരേ ഈണത്തിൽ ഒരേ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ പാട്ട് പാടിക്കൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോൾ അല്പം പോലും ക്ഷീണം അറിയുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന സാമൂഹിക ബന്ധത്തിന് ഈ പാട്ട് പാടുക എന്ന ആചാരം കാരണമായി തീരുന്നു അതായത് സഹനാവവധു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന വേദത്തിലെ ഉപനിഷത്തുക്കളുടെ ശാന്തിമന്ത്രം എന്താണോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് സന്ദേശ രൂപത്തിൽ നൽകിയത് ആ അറിവ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മളുടെ ജീവിതത്തിൽ നാം പകർത്തുന്നുണ്ട് പകർത്തിയിരുന്നു അപ്പം സാമൂഹിക ബന്ധത്തിനുള്ള ആചാരങ്ങൾ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മറ്റ് രാജ്യങ്ങളിലോ പോയാൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് മിക്കവാറും അതാത് വ്യക്തികൾ അവരവരുടെ വീടുകളിലായിരിക്കും ഇന്ത്യക്കാരവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് സാമൂഹികമായി ദൃഢമായ ബന്ധത്തിലൂടെ പള്ളികളിലും അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലും സ്കൂളുകളിലുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുമസ് ആണെങ്കിലും ഓണത്തെ പോലെ ഹോളിയെ പോലെ ദീപാവലിയെ പോലെ നവരാത്രിയെ പോലെ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്നത് ഞാൻ ആ ഉദാഹരണം എടുത്തു പറയാൻ കാരണം ഭാരതീയ ആചാരങ്ങൾ സാമൂഹികമായ ഒത്തുചേരലിന് കാരണമാകുന്നവ ധാരാളമുണ്ട് അതേ ഭാരതീയർ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമല്ലാതെ പ്രവർത്തിക്കുമ്പോഴും മറ്റ് മതങ്ങളിലേക്ക് മാറിയവർ പോലും ഭാരതീയ സംസ്കൃതിയുടേതായ ഈ സന്ദേശം അപ്പുറത്തേക്കെടുത്ത് അവർ അവിടെ അത് പ്രയോഗിക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭാരതീയമായ ചിന്താധാരകൾ അത് ഭാരതീയനെന്നും സാമൂഹികമായ ഐക്യത്തിന് ഉപയോഗിക്കുന്നത് പോലെ ഭാരതീയരെവിടെ ഉണ്ടെങ്കിലും ഭാരതീയമല്ലാത്ത ചിന്താധാരകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോഴും അതിനും ഈ സാമൂഹിക ഐക്യത്തിൻ്റെ നന്മകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് കലാപരമായ കാര്യത്തിൽ നോക്കുക ഭാരതത്തിലെ ഒരു കലയും ഒറ്റയ്ക്ക് അഭിനയിച്ച് കാണിക്കാൻ സാധ്യമല്ല കഥകളിയാണെങ്കിൽ രണ്ടു പേരോ മൂന്ന് പേരോ കലാകാരന്മാർ അഭിനയിച്ചാൽ തീരുമായിരുന്നു ഇല്ല അനാദികാലത്തെ പാരമ്പര്യമുള്ള കഥകളിയിൽ അതിൻ്റേതായിട്ടുള്ള പക്കമേള വാദ്യ പാട്ടുകൾ വേണം അതുപോലെ സ്റ്റേജ് അറേഞ്ച് ചെയ്യാനുള്ള വ്യക്തി വേണം ഒറ്റയ്ക്ക് കളിക്കാൻ സാധ്യല്ല കലാകാരന്മാർ അനവധി വേണം അവിടെയും നമുക്ക് കലാപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന വേളയിലും കലാകാരന്മാരുടെ സമൂഹം ഒരുമിച്ച് വരണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും വേദം പഠിക്കുന്ന പണ്ഡിതര് വേദം പഠിപ്പിക്കുന്ന പണ്ഡിതര് വേദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് വേദം പറഞ്ഞു കൊടുക്കാറില്ല കുറേ പേരെ ഒരുമിച്ചിരുത്തിയിട്ടാണ് വേദ മന്ത്ര പഠന ആചാരം ആരംഭിക്കുന്നത് എന്താ കാരണം ഒറ്റയ്ക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മനസ്സിലാക്കാൻ അവർക്ക് സുഖമമാണ് ഒരുമിച്ച് പഠിക്കുന്നത് അവിടെയും നമുക്ക് വേദ പഠന ആചാരം പോലും സാമൂഹിക ഐക്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വീക്ഷണം കാഴ്ചവെക്കുന്നത് കാണാൻ സാധിക്കും ഭാരതീയമായ ആചാര വിചാര വിശ്വാസങ്ങളിൽ സാമൂഹിക ബന്ധത്തിനുള്ള പ്രാധാന്യം പലപ്പോഴും ആധുനിക ലോകം അതേപോലെ എടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഡൽഹിയിൽ തടിച്ചു കൂടുന്നത് എന്തിനാണ് അതുപോലെ ശ്രേഷ്ഠരായ വ്യക്തികൾ അവരുടെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരുടെ അവരുടെ ബന്ധുക്കളുടെ മരണ ദിവസം ജന്മദിനത്തിൻ്റെ ദിവസങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് സ്മരിക്കാറുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് സാമൂഹികമായ ഒത്തുചേരൽ വീണ്ടും ഞാൻ വീട്ടിലേക്ക് ഒന്നുകൂടി വരികയാണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പതിനാറാം ദിവസമോ പന്ത്രണ്ടാം ദിവസമോ നമ്മൾ ഒരു സാമാന്യം സുഖസന്തോഷ സമൃദ്ധമായ ഒരു സദ്യ കൊടുക്കാറുണ്ട് ഈ സദ്യ കൊടുക്കുന്നതിൻ്റെ ആചാരം എന്താണ് മരണസമയത്ത് അതിനുശേഷം തങ്ങളെ വന്ന് ആശ്വസിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നതിന് വേണ്ടി ഒരു സദ്യ ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെയും ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് മരണത്തെ പോലും മരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പോലും സാമൂഹിക ബന്ധം നിലനിർത്താനും ഉജ്ജ്വലമാക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു ഒരു കട ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോഴോ ഒരു പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴോ ഒരു വീട് പാല് കാച്ചുമ്പോഴോ വീടിന് തറക്കല്ലിടുമ്പോഴോ എല്ലാം നമ്മൾ അനവധി വ്യക്തികളെ വിളിക്കുന്ന ഒരാചാരമുണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല ജൂതന്മാരും ചെയ്യാറുണ്ട് ക്രിസ്ത്യാനികളും ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും ആത്മീയ മതപരമായ കാര്യങ്ങൾക്ക് ഭാരതത്തിൽ മാത്രമാണ് അനവധി വ്യക്തികളെ ക്ഷണിക്കാറുള്ളത് ഇത്രയും വ്യക്തികളെ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം സാമൂഹികമായ ബന്ധം ഉറപ്പിക്കാനാണ് ആ സാമൂഹിക ബന്ധം ഉറപ്പിക്കുമ്പോഴാണ് കുടുംബം എന്ന യൂണിറ്റിലെ അംഗങ്ങൾ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രയാണം ചെയ്യുമ്പോൾ കുടുംബത്തിനും രാഷ്ട്രത്തിനും ഇടയ്ക്കുള്ള സമൂഹത്തിനകത്ത് ഐക്യത്തിൻ്റെയും സ്വര ചേർച്ചയുടെയും ഏക പഥ സഞ്ചലനത്തിൻ്റെയും ചൈതന്യം കേൾക്കാനും കാണാനും അറിയാനും നമുക്ക് അവസരം ലഭിക്കുന്നത് അതാണ് സാമൂഹിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ആചാരങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏത് കർമ്മമെടുത്താലും ഭാരതത്തിൽ വ്യക്തിയുടെ സമഗ്രമായ ഉയർച്ചയാണ് ലക്ഷ്യമിടുന്നത് ആ വ്യക്തിയുടെ സമഗ്രമായ ഉയർച്ച മാനസിക നന്മയ്ക്ക് കാരണമാകുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ച് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകുന്ന ആചാരങ്ങൾ അനുഷ്ഠിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ അനുഷ്ഠിച്ചും നേടാൻ നമുക്ക് സാധിക്കുന്നു എന്നർത്ഥം അതായത് ഒരു വ്യക്തിയെ സമൂഹവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സമൂഹത്തിൽ നിന്ന് വ്യക്തിക്കും വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കുമുള്ള പരസ്പര സഹകരണത്തിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകുന്നു ആ വ്യക്തിക്ക് എന്നെല്ലാം ആവശ്യം വരുന്നോ അന്ന് സമൂഹം ആ വ്യക്തിയെ സഹായിക്കാനെത്തുന്നു സമൂഹത്തിലെ അംഗങ്ങൾക്ക് എപ്പോഴെല്ലാം ആവശ്യം വരുന്നോ ഇതേപോലെയുള്ള വ്യക്തികൾ സമൂഹത്തിലെ അംഗങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് മുമ്പോട്ട് വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സന്തോഷപ്രദമോ ദുഃഖപ്രദമോ ആയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കുന്നത് അത് പ്രത്യക്ഷമായി തന്നെ പ്രതികരിക്കുന്നൊരു കാഴ്ച നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും മറ്റ് രാജ്യങ്ങളിൽ വ്യക്തിക്കും കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹം പ്രത്യക്ഷമായി പ്രതികരിക്കാറില്ല പരോക്ഷമായിട്ട് ടി വിയിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ ചൈതന്യത്തിലൂടെ സഹവർത്തിത്വത്തിലൂടെ സാമൂഹിക ബന്ധം ദൃഢമാക്കുന്നതിനാവശ്യമായ ആചാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും കാണാൻ സാധിക്കും വൈദിക കാലഘട്ടത്തിൽ വേദാന്തർഗതങ്ങളായ യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഓരോ മുക്കുവനും ഓരോ വേടനും ഓരോ കൃഷിക്കാരനും പട്ടാളക്കാരനും പോലീസുകാരനും രാജാവിനും പൗരനും എല്ലാവർക്കും ഓരോ ദൗത്യം യാഗവുമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സാധാരണ പറയാറുണ്ട് നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യ യജുർവേദത്തിലെ യാഗമന്ത്രങ്ങളുടെ ഭാഗമായിട്ട് പറയാറുണ്ട് പുഞ്ചിഷ്ടേഭ്യ മുക്കുവന് നമസ്കാരം നിഷാദേഭ്യ വേടന് നമസ്കാരം എന്ന് പറയാറുണ്ട് നമ സഭാഭ്യ സഭാപതിഭ്യ സഭയ്ക്ക് നമസ്കാരം സഭയുടെ ചെയർമാന് നമസ്കാരം നമക് കുലാലേഭ്യ കർമാരേഭ്യശ്ച കുടം നിർമ്മിക്കുന്നവന് നമസ്കാരം നിരന്തരം യാഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടി നമസ്കാരം ഇവിടെ എല്ലാം ഒരു സമൂഹത്തെയാണ് നമ്മളുടെ മുമ്പിൽ കാണുന്നത് യാഗം നടത്തുന്നത് പോലും പുരാതന ഭാരതത്തിൽ ഓരോ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തിലൂടെ ഒരു ഉജ്ജ്വലമായ സാമൂഹിക രാഷ്ട്രപരമായ ആചാരങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എല്ലാ വ്യക്തിയും അതിനകത്ത് വന്ന് ഒന്നായിത്തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ രസകരമായ ആചാരമാണ് യാഗവുമായി ബന്ധപ്പെട്ട ആചാരം എന്തുകൊണ്ടാണ് രസകരമെന്ന് പറയാൻ കാരണം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണെങ്കിലും നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണെങ്കിലും എല്ലാവിധത്തിലുള്ള ജനങ്ങളുടെയും സഹവർത്തിത്വത്തിലൂടെ സഹകരണത്തിലൂടെ ആ കർമ്മത്തെ സമഗ്രവും സമ്പൂർണവുമാക്കാൻ ഭാരതീയർക്ക് സാധിച്ചിരുന്നു അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ചിന്തയുടെയോ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെയോ പ്രത്യേകതകൾ ഒരു കാരണവശാലും അതിനെ ബാധിക്കാറില്ല എന്നുകൂടി ഓർക്കുക അതായത് സാമൂഹികമായ കെട്ടുറപ്പിന് ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്ന ആചാരങ്ങൾ ഭാരതമെമ്പാടും ഒരേപോലെ ആചരിച്ചു വരുന്നു ദീപാവലി ഭാരതത്തെ ഒന്നാക്കിയിരുന്നു ഒന്നാ നവരാത്രി ദസറ ഭാരതത്തെ ഒന്നാക്കുന്നുണ്ട് ജന്മാഷ്ടമി രാമനവമി ഇവയെല്ലാം ഒരേപോലെ ഭാരതമെമ്പാടുമുള്ള ജനത ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ജീവിതശൈലിയുടെയോ ഭൂപ്രകൃതിയുടെയോ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ ഒരുമിച്ച് ആചരിക്കുമ്പോൾ നാം ഒന്നാണ് എന്ന ബോധം നമ്മളുടെ മനസ്സിൽ നിറയുന്നുണ്ട് ഈ സാമൂഹിക ഐക്യമാണ് ഉജ്ജ്വലമായ ഭാരതീയ ആചാരങ്ങളിൽ ലക്ഷ്യമിടുന്ന ഒരു പ്രത്യേകത സിഖ് മതത്തിൽ കർസേവ എന്ന ഒരാചാരമുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഗുരുദ്വാരയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം അതാണ് കർസേവ അവിടെയും ലക്ഷ്യമിടുന്നത് ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാം മണ്ഡലകാലത്തിൽ ശബരിമലയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ശബരിമലയിലേക്ക് പോകുക ഒരേപോലെ ശരണം വിളിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം ഒറ്റ സ്വരത്തിൻ്റെ ഐക്യം അവിടെ ഉണ്ടാക്കുക എല്ലാവരും കറുത്ത വസ്ത്രം ഉടുക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഒറ്റ രൂപത്തിൽ മുകളിലേക്ക് പോവുക എല്ലാവരും ഇരുമുടിക്കെട്ട് കെട്ടുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒരേ കർമ്മത്തിനായിക്കൊണ്ട് നാം പോകുന്നു അപ്പോൾ ഒരേ കർമ്മത്തിന് ഒരേ ലക്ഷ്യത്തിന് ഒരേ വേഷത്തിൽ ഒരേ ആരാധനാക്രമത്തിൽ ഒരേ മന്ത്രത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരുമിച്ച് എന്ന ബോധം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ആ ഐക്യമാണ് ഭാരതീയർ പറഞ്ഞിരുന്നത് ഐകമത്യം മഹാബലം അപ്പം ഐകമത്യം മഹാബലമെന്ന സുഭാഷിതത്തിലൂടെ വിവരിച്ചവർ പ്രായോഗിക തലത്തിൽ ആ ഐകമത്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തിയ ആചാരങ്ങളുടെ സമൂഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂർ പൂരമായാലും ക്ഷേത്രോത്സവമായാലും വഞ്ചിക്കളിയാണെങ്കിലും ചിലപ്പോഴുള്ള മത കൺവെൻഷനുകളാണെങ്കിലും ആഘോഷവേളകളാണെങ്കിലും രഥോത്സവങ്ങളാണെങ്കിലും എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒരു പക്ഷേ ഭക്തിയുണ്ടാകാം ഒരു പക്ഷേ ശാസ്ത്രമുണ്ടാകാം അതിനേക്കാളെല്ലാം ഉപരി സാമൂഹികമായ ബന്ധം കെട്ടിയുറപ്പിക്കലാണ് ഇവയുടെ എല്ലാം ലക്ഷ്യം എന്ന് പ്രത്യേകം ഓർമ്മിക്കുക നിർഭാഗ്യവശാൽ ഈ ലക്ഷ്യമാണ് അതിനുള്ളത് എന്നറിയാതെ നാം ഉപരിപ്ലവമായിട്ട് ഈ ആഘോഷങ്ങൾ നടത്തുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് സാവധാനത്തിൽ മാറ്റി സാമൂഹിക ബന്ധം ദൃഢമാക്കാൻ ഉള്ളതായ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും സന്ദേശവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം